പദപാഠം ഈശാനാ വാര്യാണാം ക്ഷയന്തി ചരുഷണീനാം അപ യാചാമി ഭേഷജം ഈശാനാ വാര്യാണാം ക്ഷയന്തി ചരുഷണീനാം അപ യാചാമി ഭേഷജം ഈശാനാ വാര്യാണാം ക്ഷയന്തീ ചരുഷണീനാം അപ യാചാമി ഭേഷജം